എൺപത്തിരണ്ട് വയസ്സായ ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി വയസ്സായി കാര്യമായിട്ട് എനിക്ക് ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് എല്ലാവരോടും എന്നും പറയാറുള്ളൊരു സന്ദേശമുണ്ട് ആചാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം അതൊന്നും നമുക്ക് ജീവിതത്തിൽ ഭാരമാകരുത് പലപ്പോഴും ഈശ്വരവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മുടെ ആരാധനയുമെല്ലാം ജീവിതത്തെ ധന്യമാക്കാനാണ് എന്നുള്ള ധാരണ നമ്മളിൽ ഉണ്ടാകുന്നില്ല ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മപന്ഥാവ് ഭാരതീയ ഋഷിവര്യന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മളുടെ ഈശ്വരവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ ഭക്തിയുമല്ല ഇവയൊന്നും നമ്മുടെ ജീവിതത്തിന് ഭാരമാവാൻ തുടങ്ങിയാൽ ഗുണത്തെക്കാളേറെ അവക്കെല്ലാം ദോഷവശങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര വയസ്സായി എന്നുള്ളതല്ല നമ്മളുടെ ആരോഗ്യം എത്രത്തോളമുണ്ട് നമ്മുടെ മനസ്സ് എത്രത്തോളം അതിന് തയ്യാറാണ് നമ്മുടെ ചുറ്റുപാടുകൾ എത്രത്തോളം ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അനുവദിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചിന്തിച്ച് അറിഞ്ഞ് ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ ചെയ്യുക ആചാരങ്ങളൊന്നും ഈശ്വരനെ ബോധ്യപ്പെടുത്താനുള്ളതല്ല ആചാരങ്ങളിൽ ഭൂരിഭാഗവും സ്വർഗത്തിലേക്ക് പോകാനുള്ളതുമല്ല ഈശ്വരപ്രസാദം കൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ നേടാനുള്ളതുമല്ല ആചാരങ്ങൾ ആചാരങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് ആചാരാത് ലപദേഹ്യായു ആചാരാത് ധനമക്ഷയം ആചാരാത് ലപതേ സുപ്രജ ആചാരോ അഹന്ത്യലക്ഷണം ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുന്നു ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു ആചാരങ്ങളിലൂടെ സാമൂഹിക ബന്ധം ദൃഢമാക്കാൻ സാധിക്കുന്നു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്മ നിറഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടിയാണ് ഈ നാല് വലിയ സന്ദേശങ്ങളിലും ധർമ്മശാസ്ത്ര സന്ദേശങ്ങളിലും ഒരിടത്തും പറഞ്ഞിട്ടില്ല സ്വർഗത്തിലേക്ക് പോകാനാണെന്നോ അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാനാണെന്നോ പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ആചാരങ്ങളിലെല്ലാം ഭൗതികത മാത്രമേ ഉള്ളൂ എന്നല്ല ഒരു കെട്ടിടത്തിൽ സിമന്റും ഇഷ്ടികയും എങ്ങനെയാണോ യോജിച്ച് ആ കെട്ടിടത്തിന് ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും ബ്യൂട്ടിയും ദീർഘകാലം നിലനിൽക്കാനുള്ള ആ ഗുണങ്ങളും നല്ല കെട്ടുറപ്പും സൗന്ദര്യവും തരുന്നത് അതേപോലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവയുടെ സന്ദേശങ്ങൾക്കകത്ത് നമ്മൾ ആത്മീയത ചേർക്കാൻ കാരണം ആചാരങ്ങൾ വെറും ഭൗതികമായ രീതിയിൽ വീക്ഷിച്ചാൽ അതിന് നമുക്ക് ആത്മാർത്ഥത കുറയും ശ്രദ്ധ കുറയും അതൊഴിവാക്കാൻ ആത്മീയത നമ്മൾ ചേർക്കുമ്പോൾ ഇഷ്ടികയും സിമൻറ്റും പോലെ ആചാരത്തിന് സൗന്ദര്യമുണ്ടാവും നിരന്തരം അനുഷ്ഠിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും മാത്രമല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നൊരു ഉറച്ച തീരുമാനവും ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ആചാരങ്ങൾ എൺപത്തഞ്ച് വയസ്സായ വ്യക്തിക്ക് തൊണ്ണൂറ് വയസ്സായ വ്യക്തിക്ക് രോഗശയ്യയിൽ കിടക്കുന്ന വ്യക്തിക്ക് പഥ്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഔഷധങ്ങൾ കഴിക്കുന്ന വ്യക്തിക്ക് ഇവർക്കെല്ലാം ആചാരങ്ങൾ വർജിക്കാൻ ഒരു വിഷമോ ഇല്ല അവരൊന്നും ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഒരിടത്തും പറയുന്നുമില്ല സൗകര്യവും സമയവും സ്ഥലവും മനസ്സും അനുവദിക്കുന്നു എങ്കിൽ മാത്രം ആചാരങ്ങൾ അനുഷ്ഠിക്കുക ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാരമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക അതായിരിക്കണം ഏത് ആചാരത്തിൻ്റെയും പ്രത്യേകത യോഗചര്യ വിദേശങ്ങളിൽ കാര്യമായിട്ട് പ്രചരിച്ചു വരുന്നുണ്ട് അതിനെന്താ കാര്യം ആധുനികമായ സൗകര്യങ്ങളും സമ്പത്തും എല്ലാം കയറി വരുമ്പോൾ ശരീരത്തിന് എത്രത്തോളം സുഖം കിട്ടുന്നോ അത്രയും സന്തോഷം മനസ്സിന് കിട്ടുന്നില്ല മനസ്സിന് സന്തോഷം കിട്ടാൻ മനുഷ്യൻ പല പല മാർഗങ്ങളും സ്വീകരിക്കുന്നു ശരീരത്തിൻ്റെ സുഖം പോലും ആസ്വദിക്കണമെങ്കിൽ മനസ്സിന് സന്തോഷമുണ്ടാകണം മനസ്സിന് സന്തോഷമില്ലാതെ ശരീരത്തിൻ്റെ സുഖം ഒരിക്കലും നമുക്ക് അനുഭവവേദ്യമാവില്ല അതുകൊണ്ട് ലോക ജനത എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എത്രത്തോളം വിദ്യാഭ്യാസ നിലവാരത്തിൽ അവരെത്തിയിട്ടുണ്ടെങ്കിലും പണ്ഡിതരാണെങ്കിലും ചിന്തകരാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം മഹാത്മ്യമുണ്ടെങ്കിലും എത്രയെല്ലാം സമ്പത്തുണ്ടെങ്കിലും മനസ്സിൻ്റെ സന്തോഷം സംതൃപ്തി ചാരിതാർത്ഥ്യം ഇവയില്ലാതെ ശരീരത്തിനോ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കോ നമുക്കോ സന്തോഷം ഉണ്ടാവില്ല അതിന് മാനവരാശി ബാഹ്യമായ സുഖസൗകര്യങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അവസാനം മനസ്സിലാക്കി സുഖം പുറത്തു നിന്നകത്തേക്ക് വരേണ്ടതല്ല സന്തോഷം പുറത്തു നിന്നകത്തേക്ക് വരേണ്ടതല്ല ബഹുമാനവും ചാരിതാർത്ഥ്യവും ആദരവുമെല്ലാം അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് സംഗീതം ആസ്വദിക്കണമെങ്കിൽ സംഗീത പാട്ടുകൾ ചെവിയിലൂടെ അകത്തേക്ക് പോകണം കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രകാശരശ്മികൾ കണ്ണിലൂടെ അകത്തേക്ക് പോകണം സുഗന്ധം ആസ്വദിക്കണമെങ്കിൽ സുഗത്തി സുഗന്ധത്തിൻ്റെ തന്മാത്രകൾ മൂക്കിലൂടെ അകത്തേക്ക് പോകണം സ്വാദ് ആസ്വദിക്കണമെങ്കിൽ നാവിലൂടെ ആഹാരപദാർത്ഥങ്ങൾ അകത്തേക്ക് പോകണം പക്ഷേ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് അകത്തേക്ക് പോവല്ല അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ് വേണ്ടത് അതുകൊണ്ട് യോഗ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയവും പഞ്ചകർമ്മേന്ദ്രിയവും പഞ്ചപ്രാണനും മനസ്സും ഇരുപത്തൊന്ന് ഘടകങ്ങൾ പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണനും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒരുമിച്ച് ചേരുമ്പോൾ എവിടെയാണോ യോഗമുണ്ടാവുന്നത് ഒരുമിച്ച് ചേരലുണ്ടാവുന്നത് അവിടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ ചിന്തകൾക്ക് ഉത്ഭവം ഉണ്ടാകുന്നത് ഉത്ഭവ സ്രോതസ്സാകുന്നത് മനസ്സാണ് ആ മനസ്സിനകത്ത് നന്മയുണ്ടാവുകയും സന്തോഷമുണ്ടാവുകയും ചെയ്യണമെങ്കിൽ യോഗയ്ക്ക് സാധിക്കുമെന്നും ധ്യാനത്തിന് സാധിക്കുമെന്നും പ്രാണായാമത്തിന് സാധിക്കുമെന്നും ഇന്ന് ലോകജനതയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ദേശ ദേശാന്തരങ്ങളിൽ യോഗ പഠിക്കാനും പഠിപ്പിക്കാനും പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും തുടങ്ങിയിരിക്കുന്നത് നമുക്കും അത് പ്രാവർത്തികമാക്കാം നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം യോഗ സിലബസിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും അടുത്ത കാലത്താണ് യോഗ വിദ്യാലയത്തിൻ്റെ സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റിയത് നമുക്കും യോഗയുടെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളെങ്കിലും സ്വായത്തമാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം പലരും ചോദിക്കാറുണ്ട് കുറിച്ച് എങ്ങനെയാണ് ഈ പദം എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും മനുഷ്യന് ഈശ്വര തുല്യമായിട്ട് ഉയരാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരേ ഒരു ധർമ്മം സനാതനധർമ്മമാണ് യേശുക്രിസ്തു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതേപോലെ തന്നെ മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടാണ് അവർ കണക്കാക്കുക ഭാരതത്തിൽ ശ്രീകൃഷ്ണൻ മനുഷ്യൻ്റെ രൂപത്തിൽ ജനിച്ച ആളാണ് ശ്രീരാമന് മനുഷ്യൻ്റെ രൂപത്തിൽ ജനിച്ച വ്യക്തിയാണ് അവർ ഈശ്വര തുല്യരായി തീരുക ചെയ്തത് രമണ മഹർഷിയെ ഭഗവാൻ രമണ മഹർഷി എന്ന് പറയാറുണ്ട് രാമകൃഷ്ണ പരമഹംസരെയും ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ വരെ പറയാറുണ്ട് അതിന് കാരണം മനുഷ്യനിൽ മൂന്ന് തരം വികാരങ്ങളാണ് ഉള്ളത് ഒന്ന് സത്വഗുണം രണ്ട് രജോ ഗുണം മൂന്ന് തമോ ഗുണം സത്വഗുണം ദൈവീകമാണ് രജോ ഗുണം മാനുഷികമാണ് തമോ ഗുണം ആസുരീകമാണ് ഒന്നുകൂടി പറയാം സത്വഗുണം ദൈവീകമാണ് രജോ ഗുണം മാനുഷികമാണ് തമോ ഗുണം ആസുരികമാണ് മനുഷ്യനിൽ സത്വഗുണം വർദ്ധിപ്പിക്കാൻ ദൈവീകമായ ഗുണം വർദ്ധിപ്പിക്കാൻ മനുഷ്യൻ്റെ പരിമിതികളറിഞ്ഞ് മാനുഷികമായ ദോഷങ്ങളൊന്ന് കുറച്ചാൽ ആസുരീകമായ തമോ ഗുണങ്ങൾ കുറച്ചാൽ സ്വാഭാവികമായും സാത്വിക ഗുണം വർദ്ധിക്കാതിരിക്കില്ല സാത്വിക ഗുണം വർദ്ധിപ്പിക്കണമെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും കുറയ്ക്കണം ഏതെങ്കിലും വ്യക്തി രജോ ഗുണവും തമോ ഗുണവും നിരന്തര സാധനയിലൂടെ കുറയ്ക്കുകയാണെങ്കിൽ അതേ മനുഷ്യരൂപത്തിലുള്ള വ്യക്തിയായിരിക്കും ഈശ്വര തുല്യനായിട്ട് ഉയരുക ഈശ്വരനെ പോലെ ഉയരുക അതായത് മനുഷ്യൻ ഈശ്വരനാകുന്ന കാഴ്ച ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് സിദ്ധി വേണമെന്നില്ല അവരനുഗ്രഹിക്കണം എല്ലാവരെയും എന്നില്ല അവർ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നവരാണ് എന്നുള്ള ധാരണയൊക്കെയാണ് ഈശ്വരനെക്കുറിച്ചുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും ഈശ്വരൻ്റെ ജോലിയേ അല്ല ഈശ്വരൻ ആരെയും ശിക്ഷിക്കാനുമില്ല രക്ഷിക്കാനുമില്ല സർവചരാചരങ്ങളിലും നന്മ വിതയ്ക്കുന്നു ആ നന്മയെക്കുറിച്ച് അറിയാനും അറിയിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു രൂപമായിട്ടാണ് ഈശ്വരനെ നമ്മളെല്ലാം സങ്കല്പിക്കാറുള്ളത് എല്ലാവരും സങ്കല്പിക്കാറുള്ളത് മനുഷ്യൻ്റെ വാക്കിലൂടെ ഈശ്വരനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്നു ഉണ്ടാക്കേണ്ടത് ഈശ്വരനെക്കുറിച്ചുള്ള ഭയമായിരുന്നില്ല അല്ല മറിച്ച് ഈശ്വരനെക്കുറിച്ചുള്ള ഭക്തിയാണ് ഉണ്ടാക്കേണ്ടത് ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു ശക്തി തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിനും ആധാരമായ ശക്തി ആ നമ്മളിൽ നിരന്തരമായിട്ട് നന്മകൾ വളർത്തുകയാണെങ്കിൽ നമ്മളും സാത്വിക ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമാകും ഈശ്വരനായി അവരെ ഒരു പക്ഷേ വ്യംഗ്യാർത്ഥത്തിലാണ് എല്ലാവരും ആൾദൈവങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഇവരെല്ലാം ആൾദൈവങ്ങളാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്കുക മദർ തെരേസ ജീവിച്ചിരിക്കുമ്പോൾ അവർ ആൾദൈവങ്ങളൊന്നും ആയിരുന്നില്ല മരിച്ച് മാസങ്ങൾക്കകം അവർ വിശുദ്ധയായ ആൾദൈവമായി മാറി യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായിരുന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മിശിഹായായി മാറി എല്ലാ എല്ലാ പുണ്യവാളന്മാരും മരിക്കുന്നത് വരെ ഒന്നും ആയിരുന്നില്ല മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരെ പുണ്യവാളന്മാരാക്കാൻ എന്തൊരു അബദ്ധമാണത് മനുഷ്യൻ ആൾദൈവത്തിൻ്റെ പോലെ ദൈവികമായിട്ട് ഉയരാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുണ്യവാളന്മാരായിട്ട് ഉയരുക അത് മരിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ അല്ല താനും അപ്പം കാണാത്ത ദൈവത്തിനെ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ എത്ര സുഹൃതമാണ് നന്മ നിറഞ്ഞ പ്രവർത്തികൾ നിരന്തരം സ്വാർത്ഥതയില്ലാതെ വർഗവർണ്ണ ജാതി മത ഇസ വ്യത്യാസമില്ലാതെ മാനവരാശിയുടെയും സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരിലുള്ള സാത്വിക ഗുണം നിറഞ്ഞു നിൽക്കുന്ന റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അവരാണ് ഈശ്വരൻ്റെ പ്രതിനിധികൾ അവരിലാണ് ഈശ്വരീയ ചൈതന്യം മറ്റെല്ലാവരെക്കാളും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈശ്വരൻ്റെ അവതാരങ്ങളാണ് പക്ഷേ അത് അംഗീകരിക്കാൻ പാകത്തിനുള്ള മാനസികാവസ്ഥയിൽ എത്താത്തവർ പിങ്ക്യാർത്ഥത്തിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും നിഷേധാത്മകമായും ഈ ഉജ്ജ്വല പുണ്യാത്മാക്കളെ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവികളിൽ പലരും പുരോഗമനവാദികളിൽ ഭൂരിഭാഗവും യുക്തിവാദികളിൽ ഏതാണ്ട് എല്ലാവരും ഒരു പ്രായം കഴിയുമ്പോൾ അവരെല്ലാം ആശ്രയിക്കുന്നത് അവർ ചെറുപ്പത്തിൽ ആരെയെല്ലാമാണോ പുച്ഛിച്ചത് നിഷേധിച്ചത് ഏതെല്ലാം ആത്മീയ ചര്യകളെയാണോ നിഷേധിച്ചത് പുച്ഛിച്ചത് അവരെ തന്നെ ആശ്രയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നിർഭാഗ്യവശാൽ ഇവർ ഒരു വലിയ തലമുറയെ തന്നെ പുച്ഛിക്കാനും നിഷേധിക്കാനും അപകീർത്തിപ്പെടുത്താനും അവഹേളിക്കാനുമായിട്ട് വളർത്തി എന്നിട്ടാ ഇവർ ആത്മീയതയിലേക്കും ഈശ്വരീയമായ ചൈതന്യമുള്ളവരിലേക്കും പാദസ്പർശനത്തിനായി പോയത് ഒരു ഗതികേടിൻ്റെ പരമകാഷ്ടയാണ് ഗോവിന്ദപിള്ള പുട്ടപർത്തിയിൽ ചെന്ന് പറഞ്ഞു അത്രേ ഇവിടെയാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസം നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതാണ് അദ്ദേഹം അവിടെ യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാതാ മൃദാനന്ദമയുടെ അടുത്ത് പോകാത്തവർ വളരെ കുറവാണ് ഇന്ന് ഭരിക്കുന്ന എൽ ഡി എഫിലെ ധാരാളം മന്ത്രിമാരും മാതാ മൃദാനന്ദമയുടെ ജന്മദിനത്തിന് കേരള ഗവൺമെൻറ് അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടായി അനുമോദനങ്ങളും ആശംസകൾ അർപ്പിക്കേണ്ടായി ചില മന്ത്രിമാർ ഗവൺമെൻറ്റിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് അമ്മയുടെ സഹായം ആവശ്യപ്പെടേണ്ടായി ശ്രീ ശ്രീ രവിശങ്കർ വന്നപ്പോൾ നോർത്ത് കേരളയിലെ ദേശാഭിമാനിയാണ് സപ്ലിമെൻ്റ് ഇറക്കിയത് ഇവരെല്ലാം ആൾദൈവങ്ങൾ എന്ന് പുച്ഛിക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ പെട്ടവരും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എന്തിനിതെല്ലാം ചെയ്യുന്നു എന്നറിഞ്ഞുകൂടാ നിങ്ങളോട് എന്നും അറിയിക്കാനുള്ളത് ഒന്ന് മാത്രം നന്മകൾ ഉണ്ടെങ്കിലും എടുക്കുക നന്മകൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ നിൽക്കുക നന്മകൾ ഏത് പുസ്തകത്തിലുണ്ടെങ്കിൽ എടുക്കുക നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക അവരിൽ തിന്മകൾ കണ്ടാൽ ആ തിന്മകളുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുക എല്ലാവരിലും നന്മകൾ മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാവരിലും തിന്മകൾ മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല നന്മകളും തിന്മകളും ചേർന്നതാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും നന്മകളും തിന്മകളും ഉണ്ട് അതുകൊണ്ട് നന്മകൾ സ്വീകരിക്കുകയും നന്മയോടൊപ്പം നിൽക്കുകയും നന്മ ചെയ്യുന്നവ ആ കർമ്മത്തിന് സഹായിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സാണ് നന്മയിലേക്ക് എത്തുക അതുകൊണ്ട് എന്നും എന്നും ആൾദൈവങ്ങളെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വികൃതമായ വാക്കുകൾ കൊണ്ടോ നന്മ ചെയ്യുന്നവരെ അവഹേളിക്കുന്നവരും പുച്ഛിക്കുന്നവരും ഓർമ്മിക്കുക നിങ്ങൾക്കും അവസാനം ആധാരമായി ചെന്നെത്തേണ്ട സ്ഥലം ഇവിടെ തന്നെയാണ് എന്ന് ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാവൂ എന്നുണ്ടോ എന്തൊരബദ്ധാണ് ജന്മനാൽ ജായതയെ മർത്യ കർമ്മണാൽ ജായതയെ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ജന്മം കൊണ്ട് എല്ലാവരും മനുഷ്യരാണ് കർമ്മം കൊണ്ടാണ് നമ്മൾ മറ്റൊരു ജന്മം എടുക്കുന്നത് ബ്രഹ്മജ്ഞാനം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബ്രാഹ്മണനാവുന്നത് ബ്രാഹ്മണന് മാത്രമേ ബ്രഹ്മജ്ഞാനം ലഭിക്കുള്ളൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മജ്ഞാനം ലഭിച്ചതിന് ശേഷം ആ മനുഷ്യനെ പറയുന്ന പേരാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ഇത്ര കൃത്യ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ജന്മം കൊണ്ട് നമ്മളെല്ലാവരും വെറും മനുഷ്യരാണ് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെ കൂട്ടത്തിൽ ഒരു ജന്തു മാത്രമാണ് മനുഷ്യൻ ആ മനുഷ്യൻ വിദ്യാഭ്യാസം നേടിയോ നേടാതെയോ ഏതെങ്കിലും കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുന്നു അപ്പം രണ്ടാമത്തെ ജന്മമായി വെറും മനുഷ്യനായിട്ട് അറിയപ്പെടുന്ന ആൾ എം ബി ബി എസും എം ഡിയും എടുത്താൽ അയാൾ ഡോക്ടറായി വെറും മനുഷ്യനായി അറിയപ്പെടുന്ന വ്യക്തി ബി ടെക്കും എം ടെക്കും എടുത്താൽ അയാൾ എഞ്ചിനീയറായി വെറും മനുഷ്യനായി ജനിച്ച ആൾ അയാൾ കൃഷി കാര്യങ്ങളിലേക്ക് പോയ കർഷകനായി അതേപോലെ അഗ്രികൾച്ചർ ഇംഗ്ലീഷിൽ പറയുന്ന അതിലേക്ക് കടന്ന അഗ്രികൾച്ചറിസ്റ്റായി അയാൾ അതേപോലെ ഗുമസ്ത പണിയിലേക്ക് പോയാൽ അയാൾ തന്നെയാണ് ക്ലർക്കാവുന്നത് അയാൾ അക്കൗണ്ടൻസി പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാൽ അയാളെ പറയുന്ന പേരാണ് അക്കൗണ്ടൻ്റ് അയാൾ മറ്റുള്ളവരെ എല്ലാവരെയും മാനേജ് ചെയ്യാൻ തുടങ്ങിയാൽ അയാളെ പറയുന്ന പേരാണ് മാനേജർ എല്ലാ മാനേജർമാരെയും എല്ലാവരെയും ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അയാളെ പറയുന്ന പേരാണ് ഡയറക്ടർ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന പോളിസി മേക്കേഴ്സ് മന്ത്രി മന്ത്രിമാരിൽ പ്രധാനിയാണ് പ്രധാനമന്ത്രി ഈ വാക്കുകളെല്ലാം എങ്ങനെയാണ് ജനിക്കുമ്പോൾ തന്നെ ഒരാൾ പ്രധാനമന്ത്രിയായിരുന്നു ജനിക്കുമ്പോൾ തന്നെ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു ജനിക്കുമ്പോൾ തന്നെ ഒരാൾ ഡോക്ടറായിരുന്നു അല്ലല്ലോ അവരുടെ കർമ്മം കൊണ്ട് അവർ നേടിയെടുത്തതാണ് കർമ്മണാൽ ജായതേ ദ്വിജ രണ്ടാമത്തെ ഒരു കർമ്മം സ്വീകരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ജന്മത്തിലേക്ക് അവർ വരുന്നത് ഇനി മൂന്നാമത്തേതാണ് അവർ ബ്രഹ്മജ്ഞാനമാണ് ഓപ്റ്റ് ചെയ്ത് പോയതെങ്കിൽ അവരുടെ പേരാണ് ബ്രാഹ്മണൻ അത് ശൂദ്രനോ വൈശ്യനോ പറയനോ പുലയനോ തീയനോ ആരായാലും ശരി അവർ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച് യഥാർത്ഥ ബ്രഹ്മത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണെങ്കിൽ അവരുടെ പേരാണ് ശരിക്ക് ബ്രാഹ്മണനെന്ന് വേദവ്യാസൻ ശരിക്കും ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ആളല്ല എന്നറിയാമല്ലോ പക്ഷെ ബ്രാഹ്മണരെക്കാൾ എത്രയോ ഉയരത്തിലെത്തി വിശ്വാമിത്രൻ ക്ഷത്രിയനായിട്ട് ജനിച്ച ആളാണ് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരത്തിലെത്തി ശ്രീകൃഷ്ണൻ യാദവകുലത്തിൽ ജനിച്ച ആളാണ് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരത്തിലെത്തിയല്ലോ അവതാരമായി മാറി ഈശ്വരനായി മാറി ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ആളല്ല അവതാരമായി മാറിയില്ലേ മഹീദ സൈതരയ്യൻ ചണ്ടാള വംശത്തിൽ ജനിച്ച ആളാ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ആചാരങ്ങളും എഴുതിയത് അദ്ദേഹമാണ് വേദമന്ത്രങ്ങൾ എഴുതിയത് ബ്രാഹ്മണരല്ല ക്ഷത്രിയ വംശത്തിൽപ്പെട്ട വിശ്വാമിത്ര കുലത്തിൽപ്പെട്ടവരായിരുന്നു എഴുതിയത് ഇതെല്ലാം ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത് വളരെ വ്യക്തമായ നിലയിലാണ് നമ്മുടെ പൂർവികർ ഓരോ കാര്യങ്ങളും വിവരിച്ചിരിക്കുന്നത് ഞാനത് പഠിക്കില്ല ഞാനത് അറിയാൻ ശ്രമിക്കില്ല ഞാനത് വായിക്കില്ല ഞാനത് ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ച് അതിനകത്തുള്ളത് എന്താണെന്ന് അറിയാനുള്ള ശ്രമം പോലും നടത്താതെ നമ്മളതിനെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും മുൻവിധിയോടുകൂടി അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു അല്പജ്ഞാനികളായ പൂണൂലിട്ടവരെ പലതും പറഞ്ഞേക്കാം അങ്ങനെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒന്നും അറിയാതെ യുക്തിവാദവും പറഞ്ഞ് നടക്കുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് നടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതേപോലെ ദേശത്തിൻ്റെ അല്പം പോലും അറിയാതെ ഞങ്ങളാണ് ഭാരതത്തിൻ്റെ സംരക്ഷകരെന്ന് പറഞ്ഞ് നടക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അതുപോലെ അവകാശമുണ്ട് ഇവിടെ പൂണൂലിട്ടവർക്ക് ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാവൂ എന്ന് പറയാൻ പക്ഷേ അത് അംഗീകരിക്കാതിരിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ആർക്കും എന്തും പറയാനും ചെയ്യാനും സ്വാതന്ത്ര്യമുള്ളൊരു ഭാരതത്തിൽ ആരും എന്തെങ്കിലും പറയരുതെന്നും ചെയ്യരുതെന്നും നിഷേധിക്കാൻ സാധിക്കണമെങ്കിൽ അത് നിയമലംഘനം മാത്രമാണ് നിയമലംഘനമല്ലാത്തയിടത്തോളം കാലം അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഓർമ്മിക്കുക വേദം ബ്രാഹ്മണർക്ക് മാത്രമല്ല പഠിക്കാൻ അവകാശമുള്ളത് വേദം പഠിച്ചവൻ ഉപനിഷത്തുകൾ പഠിച്ചവൻ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിയവരെ അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ സാധിക്കട്ടെ സംസ്കൃതത്തിനൊരു മഹത്വമുണ്ട് നിങ്ങൾ കേട്ട് കാണും സംസ്കൃതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു പരിധി വരെ പ്രാകൃതം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് നല്ല സംസ്കരിക്കപ്പെട്ട വ്യക്തികൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് പറയാം സംസ്കൃതം സംസ്കാരമുള്ള ഭാഷ ഒരു സംസ്കാരവും ഇല്ലാത്തവൻ പറയുന്ന ഭാഷയ്ക്ക് വേണമെങ്കിൽ പ്രാകൃതം എന്ന് പറയാം സംസ്കൃതം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കരിക്കപ്പെട്ടത് റിഫൈൻഡ് പ്രോസസ്ഡ് ക്ലീൻഡ് എന്നെല്ലാം അർത്ഥമാണുള്ളത് സം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചൈതന്യവത്തായതെന്നാണ് സന്തോഷം സംവത്സരം സംപൂജ്യനായ സമാദരണീയനായ അങ്ങനെ സം എന്ന വാക്കെല്ലാം ഗ്ലോറിയസ് എന്നർത്ഥത്തിലാണ് കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് ഘൃതമല്ല ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് ഇത് കൃതം ചെയ്യപ്പെട്ടത് സംസ്കൃതം സംസ്കരിക്കപ്പെട്ടത് അത് ഗ്ലൂറിയസ് ആക്കപ്പെട്ടത് ആ സംസ്കൃത ഭാഷ ഇന്ന് ലോകത്തിൽ എല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മെസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ഉണ്ട് അമേരിക്കയിലെ ബോസ്റ്റണിലാണ് അവിടെ ധാരാളം പേര് സംസ്കൃതം പഠിക്കുന്നുണ്ട് അവിടെ സംസ്കൃത ഗ്രന്ഥങ്ങൾക്ക് മാത്രമായിട്ടൊരു ലൈബ്രറിയുമുണ്ട് ആ സംസ്കൃതം നമ്മുടെ പൈതൃക ഭാഷയാണ് വേദങ്ങൾ എഴുതിയ ഭാഷ ഉപനിഷത്തുക്കൾ എഴുതിയ ഭാഷ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മന്ത്രത്തിൻ്റെ ധ്വനിയാണ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുക ചിലപ്പോൾ ഞാൻ സ്കൂളിലും കോളേജിലുമെല്ലാം ചില തീയറങ്ങൾ സംസ്കൃതത്തിൽ പണ്ടുള്ളവർ എഴുതിയത് ഭാരതീയർ എഴുതിയത് സംസ്കൃതത്തിൽ പറയാറുണ്ട് അപ്പോൾ ഇവരെല്ലാവരും പറയാറുള്ളത് സാറ് പറഞ്ഞ മന്ത്രം ഒരിക്കൽ കൂടി പറയുമെന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രമല്ല പറഞ്ഞ ഞാൻ തിയ തിയറമാ പറഞ്ഞത് അതെങ്ങനെയാണ് മന്ത്രാവുക അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത് സംസ്കൃതത്തിൻ്റെ മഹത്വം അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വമാണ് അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേതുമല്ല സംസ്കൃതം എന്ന് പറഞ്ഞാൽ വേദമാണെന്ന് അർത്ഥമില്ല അറബി എന്ന് പറഞ്ഞാൽ ഖുറാനാണെന്ന് അർത്ഥമുണ്ടോ അറേബ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ജനങ്ങളെല്ലാം സംസാരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ അതേപോലെ ഒരു ഭാഷയാണ് സംസ്കൃതം അറബി ഭാഷയിൽ ഖുറാൻ എഴുതിയിരിക്കുന്നു സംസ്കൃത ഭാഷയിൽ വേദങ്ങളും ഉപനിഷത്തുകളും എഴുതിയിരിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം സംസ്കൃതം ഉപയോഗിക്കുന്നവരെല്ലാം വേദപണ്ഡിതരാവണമെന്നോ വേദം എന്ന് പറയുന്നത് സംസ്കൃതം മാത്രമാണെന്നോ അല്ല ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച സ്കൂളുകളിലെല്ലാം അറ്റൻഡൻസ് എടുക്കുമ്പോൾ ആഗതോസ്മി എന്നാ പറയുക പ്രസൻറ്റ് സർ ഹാജർ സർ എന്നല്ല പറയുക ആഗതോസ്മി ഞാൻ വന്നിട്ടുണ്ട് സർ എന്നാണ് അഹം ആഗത അസ്മി ഞാൻ വന്നിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് പറയുക അപ്പം സംസ്കൃതം പഠിക്കണം എത്ര വയസ്സായാലും വിരോധമില്ല സംസ്കൃതം പഠിക്കാൻ ശ്രമിക്കണം എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് മാക്സ് മുള്ളർ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയത് അൻപത്തേഴ് വർഷം കൊണ്ടാണ് ഈ സംസ്കൃത പഠനം പൂർണ്ണമാക്കിയത് പൂർണ്ണമായി എന്നല്ല സംസ്കൃത പഠനമാക്കിയത് ആ സംസ്കൃതം ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്കുള്ള ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ സഹായിച്ചത് ആദ്യമാദ്യം മാക്സ് പുസ്തകങ്ങൾ എഴുതിയതെല്ലാം മെക്കോളെ പ്രഭുവിനെ പോലെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനായിരുന്നു ഭാരതീയ ജനങ്ങളെ മതം മാറ്റാനായി ഭാരതീയരുടെ മനസ്സിനകത്ത് ഒരു ശൂന്യത സൃഷ്ടിക്കാനാണ് ഈ വേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം മിസ്ട്രാൻസ്ലേഷൻ ചെയ്തത് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്തത് കുറേ കഴിഞ്ഞപ്പോൾ മാക്സിമുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി താൻ ചെയ്യുന്നത് മഹാഭാവാണെന്ന് ഇത്രയും അധികം മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്തിട്ടും ഭാരതീയർ മാക്സിമുള്ളറെ പ്രതിഷേധം അറിയിക്കുകയോ എതിർക്കുകയോ ചെയ്തില്ല കാരണം ഭാരതീയർക്കറിയാം വേദത്തിന് ഏത് വിധത്തിലുള്ള ട്രാൻസ്ലേഷനും ചെയ്യാൻ ഉള്ള അവകാശമുണ്ട് വ്യാഖ്യാനം കൊടുക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും വേദത്തിനെ നശിപ്പിക്കില്ലെന്ന് ഭാരതീയർക്കറിയാം ഈ അറിവ് ഉണ്ട് ഭാരതീയർക്ക് എന്ന് മാക്സ് മുള്ളർ മനസ്സിലാക്കിയപ്പോഴാണ് അത്ഭുതകരമായി മാക്സ് മുള്ളർക്ക് താൻ ചെയ്യുന്നത് മഹാഭാപാണെന്ന് മനസ്സിലായത് അതിനുശേഷമാണ് അതിഗഹനമായ രീതിയിൽ the books of the orientals എന്ന നാൽപ്പത്തേഴ് വോളിയം പുസ്തകങ്ങൾ ഭരതീയന് രുചിക്കില്ല അത് ശരിക്ക് അതത്രയും ഒറിജിനൽ നല്ലതൊന്നുമല്ല പകുതി അറിവ് കൊണ്ട് മാക്സ് മുള്ളർ എഴുതിയതാണ് ആരെന്തു പറഞ്ഞാലും എന്നാൽ ആ പുസ്തകം അദ്ദേഹം എഴുതിയതുകൊണ്ട് ഭാരതത്തിന് വെളിയിൽ സനാതനധർമ്മം എത്തേണ്ടായി ഭാരതീയ പൈതൃകം എത്തേണ്ടായി അതിന് നമുക്ക് മാക്സ് മുള്ളറോട് കടപ്പാടുണ്ട് ആ മാക്സ് മുള്ളർക്ക് നാൽപ്പത്തേഴാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിച്ച് വേദങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുന്ന വിധത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കാമെങ്കിൽ ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൽ മരിക്കുന്ന ഭാരതീയരായ നമുക്ക് നമ്മുടെ ഭാഷയിൽ അൻപത് ശതമാനവും സംസ്കൃത വാക്കുകളാണ് അങ്ങനെയുള്ള നമുക്ക് സംസ്കൃതം പഠിക്കാൻ പ്രായം ഒരു ഒരു തടസ്സമേ ആവില്ല നിരന്തരം സംസ്കൃതം പഠിക്കണം മക്കളെയും പഠിപ്പിക്കണം നിങ്ങൾ ഏത് മതത്തിലും ഏത് ജാതിയിലും പെട്ടവരാവട്ടെ നമുക്ക് സംസ്കൃതം പഠിക്കാൻ സാധിക്കണം ആ സംസ്കൃതം നമ്മളെ ഉജ്ജ്വലമായ സംസ്കാര സമ്പന്നരാക്കും വേദഗണിതം എന്ന് നിങ്ങൾ കേട്ട് കാണും വേദിക് മാത്തമാറ്റിക്സ് ഏതാണ്ട് എല്ലാവരുടെയും ധാരണ വേദഗണിതം വേദത്തിലുള്ളതാണെന്നാണ് സംസ്കൃതത്തിൽ ഒരു തിയറം പറഞ്ഞാൽ വർഗൈർ യുജാംവ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈ വ്യാസം ച ഷഡ്ഗിനം വിഭജത് ഫലം സ്വം വ്യാസയത്രിനിഗ്നി പരിധിസ്തദാസ്യ ഇത് ജെയിംസ് ഗ്രിഗറി കണ്ടുപിടിച്ച തിയറാണ് ഗ്രിഗറീസ് തിയറം ഗ്രിഗറി ജനിക്കുന്നതിന് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കണ്ടുപിടിച്ചത് ഭാരതത്തിൽ അത് സംസ്കൃതത്തിലായതുകൊണ്ട് പലരുടെയും ധാരണ ഇത് വൈദിക് മാത്തമാറ്റിക്സ് ആണ് വൈദിക ഗണിതമാണെന്നാണ് അത് വേദഗണിതമല്ല വേദഗണിതം എന്ന് പറയുമ്പോൾ വേദത്തിലുള്ള ഗണിതം എന്ന അർത്ഥവുമില്ല അതേ സമയത്ത് സംസ്കൃതത്തിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാ ഗണിതങ്ങളും വേദഗണിതമാണെന്ന് അർത്ഥമില്ല വേദഗണിതത്തിന് കൃത്യമായ സൂത്രങ്ങളുണ്ട് സൂത്രം എന്ന് വെച്ചാൽ ചരട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വാക്കുകൾ കൊണ്ട് നൽകുന്ന സന്ദേശത്തിനെയാണ് സൂത്രം എന്ന് പറയുക ചരട് ത്രെഡ് സുദീർഘമായ വിവരണങ്ങളൊന്നുമില്ല വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും അവനവൻ ഉണ്ടാക്കിക്കൊള്ളണം ഇവിടെ ചെറിയ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ സൂത്രങ്ങളായിട്ട് അപ്പോൾ വേദഗണിതം ഏതാണ്ട് സൂത്രങ്ങളും ഉപസൂത്രങ്ങളുമായിട്ട് കുറേ ഉണ്ട് പത്തിരുപതോളം ഉണ്ട് ഇരുപതിൽ പരമുണ്ട് അവയെല്ലാം ഭാരതീകൃഷ്ണ തീർത്ഥസ്വാമികളാണ് സ്വാമികളാണ് വ്യാഖ്യാനിച്ചത് അപ്പോൾ വേദഗണിതം വേദത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് സംസ്കൃതത്തിലുള്ള എല്ലാ ഗണിതവും വേദഗണിതവുമാണെന്നുള്ള തെറ്റിദ്ധാരണയും നമുക്കുണ്ട് വേദഗണിതം എന്നുള്ളത് ബഹുമാന ആദരവോടുകൂടി പറയുന്ന ഈ സൂത്രങ്ങളാണ് അത് അഥർവവേദത്തിൻ്റെ സബ്സിഡിയറിയാണ് അഥർവവേദത്തിൻ്റെ പരിശിഷ്ടമാണെന്ന് പലരും പറയാറുണ്ട് അഥർവവേദത്തിന് പരിശിഷ്ടമില്ല എന്നും ചില സ്ഥലത്ത് പറയുന്നു ഇതൊന്നും നമ്മളുടെ ചിന്തയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല വേദഗണിതം വേദത്തിൻ്റെ ഭാഗമാണോ സംസ്കൃത ഗണിതം വേദത്തിൻ്റെ ഭാഗമാണോ വേദഗണിതം അത് വേദത്തിൻ്റെ പരിശിഷ്ടമാണോ അഥർവവേദത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നാം ചിന്തിക്കേണ്ടത് ഭാരതീകൃഷ്ണ തീർത്ഥസ്വാമികൾ ഒന്ന് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സൂത്രങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇന്ന് ലോക ജനതയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് അമേരിക്കയിലും കാനഡയിലും ചൈനയിലും എവിടെ പോയാലും ശരി വേദഗണിതം പഠിപ്പിക്കാൻ ധാരാളം മെത്തേഡുകൾ ഇപ്പോൾ ഉണ്ട് കമ്പ്യൂട്ടറിൽ പോലും മെത്തേഡുകളുണ്ട് അത് നമ്മളുടെ മക്കളെയും ഒന്ന് രണ്ടെണ്ണമെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കണം വേദഗണിതം പ്രയോഗിക്കാൻ എളുപ്പമാണ് പക്ഷെ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പലരുടെയും തെറ്റിദ്ധാരണയുണ്ട് വേദഗണിതം പഠിച്ചാൽ പിന്നെ ഏത് മാത്തമാറ്റിക്സ് എളുപ്പത്തിൽ പ്രയോഗിക്കാമെന്ന് തെറ്റാണ് വേദഗണിതം പഠിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതൊരു തപസ്സുമാതിരി നമുക്ക് ജീവിതത്തിൽ കുറച്ചെങ്കിലും പഠിക്കാൻ സാധിക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ മഹത്വം നമുക്കറിയാം അപ്പോൾ വേദഗണിതം എന്ന് കേൾക്കുമ്പോൾ അത് വേദത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പലരും പണ്ട് ചോദിച്ചിരുന്നു എന്തിനാ നമ്മൾ ഈ പൈതൃകമൊക്കെ പഠിക്കുക എന്നുള്ളത് ഇത് ഞാൻ മറ്റൊരു സി ഡി തേൻതുള്ളികളുടെ ഭാഗം ഒന്നിലും പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനിത് ഇതിൽ ആവർത്തിക്കുകയാണ് തേൻതുള്ളികൾ രണ്ടാം ഭാഗത്തിൽ Indian Institute of Scientific Heritage publish ചെയ്ത സീരീസ് ഓഫ് സി ഡികളും വി സി ഡികളുടെയും കൂട്ടത്തിൽ വളരെയേറെ പ്രചാരമുള്ളതാണ് തേൻതുള്ളികൾ ആൾ ഇന്ത്യ റേഡിയോയിലൂടെ അത് പ്രക്ഷേപണം ചെയ്തതാണ് ഭൂരിഭാഗവും അത് കുറേ കൂടി വിസ്തരിച്ച് തേൻതുള്ളികൾ എന്ന സി ഡിയിൽ എം പി ത്രീ സി ഡിയിൽ വിവരിക്കുന്നുണ്ട് ഒരു പ്രധാന സന്ദേശം നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള മഹത്വം അറിയിക്കലാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ എന്തിനാ ഈ പൈതൃകം പഠിക്കുന്നത് ഈ പൈതൃകത്തെ പിന്തിരിപ്പനെന്നും അതുപോലെ സവർണരുടേതാണെന്നും വരേണ്യവർഗത്തിൻ്റേതാണെന്നും ബ്രാഹ്മണ മേധാവിത്വം തുളുമ്പുന്നതാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൈതൃകം പഠിക്കുമ്പോൾ പലർക്കും ഒരു തരത്തിൽ പുച്ഛാനാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ പൈതൃകം പഠിക്കുക ആത്മാഭിമാനം ഉണ്ടാക്കാനാണ് ആ പൈതൃകത്തിലെ നന്മകളെ അവർ പഠിപ്പിക്കുള്ളൂ തിന്മകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനാണ് അത് പഠിപ്പിക്കുക വീറും വാശിയും ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പൈതൃകം പഠിക്കുന്നത് എന്തിനാ ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് ലോകത്തിലെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ഉജ്ജ്വലമായൊരു പൈതൃകത്തിൻ്റെ അവകാശികളാണ് നമ്മൾ ഏത് ആധുനിക വിഷയമെടുത്താലും അതിൻ്റെ എല്ലാം ഒരു ഭാഗമെങ്കിലും പുരാതന ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആ പൈതൃകം നമ്മൾ പഠിക്കുന്നത് ആദ്യം അഭിമാനമുണ്ടാക്കാനാണ് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്നു ഭാരതീയനായതിൽ ഞാൻ അഭിമാനിക്കണമെന്ന് സ്കൂളിലും പറയാറുണ്ട് അമ്മയും പറഞ്ഞു എന്തിനു ഞാൻ അഭിമാനിക്കണം അതിമഹത്തായ ഒരു പൈതൃകം നമുക്കുള്ളത് കൊണ്ട് ആണ് നമ്മൾ അഭിമാനിക്കുക നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുത്രന്മാരായി ജനിച്ചതിൽ നമുക്ക് തന്നെ ആത്മാഭിമാനം തോന്നുക അപ്പോൾ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം രണ്ട് ലോക ജനതയുടെ അംഗീകാരം നേടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം ഇപ്പോൾ ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പുസ്തകത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണെന്ന് വിവരിച്ചിട്ടുണ്ട് ഭാസ്കരാചാര്യർ രണ്ടാമൻ്റെ അസാധാരണമായ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ടാവാൻ കാരണം എന്താ ധാരാളം വ്യക്തികൾ നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ പഠിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതീയർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വസ്തുതാപരമായിട്ട് അവതരിപ്പിക്കേണ്ടായി അങ്ങനെ വസ്തുതാപരമായി അവതരിപ്പിച്ചതിൽ നിന്ന് ലോക ജനതയ്ക്ക് ബോധ്യമായതാണ് അത് ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തത് അപ്പം ലോക ജനതയുടെ അംഗീകാരം നേടണം നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഇന്ത്യ ജയിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് ഏത് രാജ്യങ്ങളുമായിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് ലോക ചിന്തകരുടെയും പണ്ഡിതരുടെയും കൂട്ടത്തിൽ ഭാരതീയരുടെ പേരുകൾ വരുമ്പോൾ നമുക്ക് ആത്മാഭിമാനം തോന്നാറുണ്ട് എന്താ കാരണം ഏത് വ്യക്തിക്കും ഏത് സമൂഹത്തിനും ഏത് രാഷ്ട്രത്തിനും ലോക ജനതയുടെ മുമ്പിൽ ലഭിക്കുന്ന അംഗീകാരമാണ് നമ്മളുടെ എല്ലാം അംഗീകാരം ആത്മാഭിമാനത്തിന് കാരണമാകുന്നത് ആ അംഗീകാരം നേടാൻ വേണ്ടി ശ്രമിക്കണമെങ്കിൽ നമ്മളുടെ പൈതൃകം നമ്മൾ പഠിക്കണം അപ്പോൾ ആത്മാഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം രണ്ട് ലോക ജനതയുടെ അംഗീകാരം നേടാൻ വേണ്ടി പഠിക്കണം മൂന്ന് ഈ പൈതൃക അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അനുയോജ്യമായ ആയിരക്കണക്കിന് അറിവുകൾ ഈ നാട്ടിലുണ്ട് നമ്മുടെ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചുണ്ട് യോഗചര്യയെക്കുറിച്ചുണ്ട് ആയുർവേദത്തെക്കുറിച്ച് മന്ത്രത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുണ്ട് അതേപോലെ തന്നെ വാസ്തുവിദ്യയെക്കുറിച്ചുണ്ട് ജ്യോതിഷത്തിൻ്റെ നന്മ നിറഞ്ഞ വശങ്ങളുണ്ട് സംസ്കൃത ഭാഷയുണ്ട് വേദഗണിതമുണ്ട് സംഗീതമുണ്ട് നൃത്ത നൃത്യങ്ങളുണ്ട് സംഗീത ഉപകരണങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ധനുർവേദമുണ്ട് ഭാരതീയമായ അർത്ഥശാസ്ത്രങ്ങളുണ്ട് വേദങ്ങളുണ്ട് തത്വശാസ്ത്രങ്ങളുടെയും ദർശനങ്ങളുടെയും ക്ലൈമാക്സ് ആയിട്ടുള്ള ആറ് ദർശനങ്ങളുണ്ട് വേദാന്തത്തിൻ്റെ ക്ലൈമാക്സ് ആയിട്ടുള്ള ഉപനിഷത്തുക്കളുണ്ട് ഭാഷാശാസ്ത്രത്തിൻ്റെ അവസാന വാക്കുകൾ പറയാവുന്ന പാണിനിയുടെ വ്യാകരണമുണ്ട് യാസ്കാചാര്യൻ്റെ നിരുക്തമുണ്ട് ഓരോ വാക്കിൻ്റെയും ഉത്ഭവവും അറിയിക്കുന്ന ഭാഷാഗ്രന്ഥങ്ങൾ നിരുക്തം നിഘണ്ടു ഇതെല്ലാം നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രയോജനമുള്ളതും ഉപയോഗമുള്ളതുമാണ് അതുകൊണ്ട് നമ്മളതിനെ പഠിക്കണം അതുകൊണ്ട് എന്തിനു പൈതൃകം പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ആത്മാഭിമാനമുണ്ടാവാൻ ലോകജനതയുടെ അംഗീകാരം നേടാൻ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം നമ്മുടെ പൈതൃകം പഠിക്കണം ഒരാൾ ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് വന്നു അത്രേ ഒരു സ്ത്രീ നല്ല വീട്ടിൽ ജനിച്ച സ്ത്രീയാ കരഞ്ഞുകൊണ്ടാണ് വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ പ്രഗത്ഭനായി ജീവിതകാലം മുഴുവനും പ്രൊഫസറായിരുന്ന റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നമ്മുടെ പൈതൃകം പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് കരഞ്ഞോണ്ട് വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ് അസാധാരണ ഗുണങ്ങളുള്ളൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം വൈകുന്നേരമായാൽ മദ്യപിച്ച് വീട്ടിൽ വന്ന് എന്നെ തല്ലും ആ വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ കരയും എല്ലാ ദിവസവും ഈ കരച്ചിലാണ് എന്താണ് ചെയ്യേണ്ടത് സാറേ ഡോക്ടർ രാമൻ സാറ് ലളിതമായി പറഞ്ഞു എനിക്ക് ഒരു മറുപടിയും പറയാനില്ല പക്ഷേ ഒന്ന് മാത്രം ഓർത്ത് സമാശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വല്ല അബ്കാരി കോൺട്രാക്ടറായിരുന്നിരിക്കും കള്ള് ഷോപ്പിൻ്റെ ഉടമയായിരുന്നിരിക്കും അന്ന് ഒത്തിരി പേർക്ക് കള്ളു കൊടുത്ത് മദ്യം കൊടുത്ത് നിങ്ങൾ സമ്പാദിച്ച ആ സ്വത്ത് എത്രയോ വീടുകളുടെ അധപ്പതനത്തിന് കാരണമായി അന്നൊരു പക്ഷെ അവരെല്ലാം ശപിച്ചിരിക്കും നിങ്ങൾക്കും ഇതേ ഗതി വരട്ടെ എന്ന് ഒരു പക്ഷെ ആ ശാപത്തിൻ്റെ പരിണതഫലമായിരിക്കും നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചത് ഇത് കേട്ട് ആ സ്ത്രീ അസാധാരണമായി സന്തോഷിക്കുക ചെയ്തത് ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു കാരണമുണ്ടല്ലോ എന്നായിരുന്നു ആ സ്ത്രീ വിചാരിച്ചത് അപ്പോൾ ഒരു കാരണം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ശാപം കുറേ കാലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമല്ലോ എന്ന സമാധാനത്തിലാണ് ആ സ്ത്രീ ഇപ്പോൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയ്ക്കും നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും എല്ലാത്തിനും ഒരു പക്ഷേ ഒരു കാരണമുണ്ടായിരുന്നിരിക്കും ആ കാരണം നമുക്ക് അറിയാത്തതാവാൻ സാധ്യതയുണ്ട് ആ കാരണം നമ്മൾ അറിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ദുഃഖം കൂടുന്നതിന് പകരം ദുഃഖം കുറയാനാണ് സാധ്യത കാരണം എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ അറിയുന്നു എനിക്ക് വേദന ഉണ്ടാവുമ്പോൾ വേദനയുടെ കാരണം അറിയുകയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഈശ്വര ഞാൻ ഇത്രയും അധികം വേദനിക്കേണ്ടി വന്നത് എന്ന ആ തോന്നലാണ് ആശ്വാസം ആശ്വാസകരം അതുകൊണ്ട് ചിന്തിക്കുക നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാവാൻ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് തെളിയിക്കാൻ ഒന്നും സാധ്യമല്ല കാരണം കഴിഞ്ഞ ജന്മത്തിലേക്ക് പോകാൻ ആർക്കും സാധ്യമല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ സുഖം അനുഭവിക്കുകയാണെങ്കിൽ അതിനും ഒരു കാരണമുണ്ട് അതും ഒരു പക്ഷേ കർമ്മഫലമായിരിക്കും സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെ for every action there is an equal and opposite reaction എല്ലാ കർമ്മത്തിനും എല്ലാ ആക്ഷനും ഒരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് ഇപ്പോഴോ പിന്നീടോ ആയിരിക്കും കിട്ടുക നാളികേരം മുളയ്ക്കാനിട്ട് അത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടോ ഉടനെ തന്നെ നമുക്ക് ഊത്ത് കാച്ച് ഒരു തെങ്ങിനെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല നാളികേരം നട്ട് കലാ കാലങ്ങൾ ഒത്തിരി കഴിയുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുക മാവ് നട്ട് കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഫലം കിട്ടുക ചിലത് അപ്പം തന്നെ കിട്ടിയെന്ന് വരും നേരെ ഇലക്ട്രിക് വയറിൽ കയറി പിടിച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ടല്ല ഷോക്ക് അടിക്കുക അപ്പം തന്നെ ഷോക്ക് അടിച്ചെന്ന് വരും അതേപോലെ നല്ലോണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ വിശപ്പ് എന്ന് വരും അപ്പം ചിലതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടിയെന്ന് വരും ചിലതിൻ്റെ റിസൾട്ടും റിവാർഡും ഒത്തിരി കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അതുകൊണ്ട് ഓർമ്മിക്കുക നമ്മളെല്ലാം പണ്ടോ എപ്പോഴോ ചെയ്ത കർമ്മത്തിൻ്റെ എല്ലാം പ്രാരബ്ധ കർമ്മവുമായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ആ പ്രാരബ്ധ കർമ്മങ്ങളുടെ എല്ലാം ഫലം നമ്മൾ അനുഭവിക്കണം energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form കർമ്മബലം ഒരിക്കലും അനുഭവിക്കാതെ മാറ്റി വയ്ക്കാൻ സാധിക്കില്ല അത്രേ എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തിന്മയുടെ ക്വാണ്ടം നമ്മളെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും അതനുഭവിച്ച് തീരുമ്പോഴാണ് ക്വാണ്ടം ഫിസിക്സ് സോൾവ് ആവുന്നത് അതുകൊണ്ട് ആ സ്ത്രീക്ക് ഡോക്ടർ രാമൻ സാറിൽ നിന്ന് കിട്ടിയ ആശ്വാസം വലിയൊരു ആശ്വാസമായിരുന്നു ഒരു ചിരി നമ്മളുടെ മുഖത്തെന്നും ഉണ്ടാവണം ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് കുറച്ചു മുമ്പ് ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു കഥയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് വല്ലതും ചർച്ച ചെയ്യാം ശിവനും പാർവതിയെയും കുറിച്ച് ഇത്ര വലിയ സംശയമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ ആളോട് അന്വേഷിക്കുക എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു സാധാരണ പുരാണ കഥകളെയൊക്കെ വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് ധാരാളം പേര് ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാറുമില്ല എനിക്കത് സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട് അത് നിങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ മന്ദസ്മിതത്തെക്കുറിച്ച് പറയുക കാരണം നിരന്തരം ഫോൺ കോളുകൾ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ മന്ദസ്മിതത്തോടുകൂടി ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലാതെ ഞാൻ ഏത് കർമ്മത്തിൽ ഇടപെടുമ്പോഴും കഴിയുന്നതും തേൻതുള്ളികളിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താനും ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ചിരി നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ കാണാൻ കാണുമ്പോൾ സന്തോഷിക്കും ബഹുമാനിക്കും ആദരിക്കും നമ്മളും എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ചിരിയുമാണ് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കരയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ദുഃഖം പറയാനും വേദന പറയാനും ബുദ്ധിമുട്ടുകൾ പറയാനും നെഗറ്റീവ് പറയാനുമാണ് സമയമെടുക്കുക പക്ഷേ മറ്റുള്ളവൻ്റെ ദുഃഖവും ബുദ്ധിമുട്ടും അതൊന്നും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരോട് നെഗറ്റീവ് പറയുമ്പോൾ അവർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തത് എന്നറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അതുകൊണ്ട് മുഖത്തൊരു സന്തോഷം ഉണ്ടാവാം നമ്മുടെ ടെൻഷന് ഒത്തിരി റിലീഫ് ഉണ്ടാവും വാശിക്കും പകയ്ക്കും വിദ്വേഷത്തിനും ഒത്തിരി കുറവുണ്ടാവണമെങ്കിൽ മുഖം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന മാതിരി ആ മുഖത്തുള്ള സന്തോഷവും ചിരിയും നമ്മുടെ മനസ്സിനെ തന്നെ ആനന്ദഭരിതമാക്കും എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും ഓർമ്മിക്കുക എല്ലാവർക്കും ദുഃഖമുണ്ട് എല്ലാ ദുഃഖത്തിനും തുടക്കമുള്ളതുപോലെ അവസാനമുണ്ട് എല്ലാ സുഖത്തിനും ദുഃഖമുള്ള തുടക്കമുള്ളതുപോലെ തന്നെ അവസാനമുണ്ട് അതുകൊണ്ട് സന്തോഷിക്കാനുമുള്ള ഒരു മുഖഭാവം നമുക്കുണ്ടാവണം നമ്മുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷമാണ് മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാക്കുക നമ്മളുടെ മുഖത്ത് ദുഃഖമാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തും ദുഃഖമായിരിക്കും കല്യാണ പാർട്ടികളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പോകാറുള്ളത് എന്താ കാരണം കല്യാണത്തിന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണാം മരിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അതേപോലെ സന്തോഷിച്ചുകൊണ്ടല്ല പോവുക കാരണം മരണം ആ വീട്ടിൽ ദുഃഖം വിതച്ചിട്ടുണ്ടാവും ദുഃഖകരമായ ഒരു മുഖഭാവത്തിൽ അകത്തിരിക്കുന്നവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ദുഃഖം നമ്മുടെ മുഖത്തുണ്ടാവും അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ഏത് വികാരമാണോ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വികാരം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സാറേ ഉള്ളത് എന്നാ പലരും ചോദിക്കാം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്ത് ജീവിത കുറേ പ്രശ്നങ്ങൾ വേണ്ടേ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മളെ ആരെങ്കിലും ഒരാൾ കുളിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം എന്നിട്ട് നമ്മളെ തന്നെ താങ്ങി നിർത്തി കൊണ്ടുപോയിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു നമ്മുടെ അടുത്ത് ചായ കൊണ്ടുപോയി തരുന്നു നമുക്ക് സന്തോഷമുള്ളതെല്ലാം അടുത്ത് തരുന്നു നമ്മൾ എഴുന്നേക്കേണ്ട ആവശ്യമില്ല നടക്കേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എല്ലാം റെഡിയാക്കി തരുന്നു എത്ര ദിവസം നമുക്ക് അതേപോലെ കഴിയാൻ സാധിക്കും വളരെ വിരസായിരിക്കും നമ്മൾ തന്നെ എഴുന്നേറ്റ് നമ്മൾ തന്നെ നടന്ന നമ്മൾ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രശ്ന സങ്കീർണമാണെങ്കിൽ പോലും സന്തോഷം ഉണ്ടാവുക ആനന്ദം ഉണ്ടാവുക ആ ആനന്ദം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നത് നല്ല വെയിലത്ത് വളരുന്ന ചെടികളിലാണ് സാധാരണമായ ഉണ്ടാവുക നല്ല കാറ്റത്ത് വളരുന്ന തെങ്ങ് മുറിക്കാൻ വളരെ വളരെ വിഷമാണ് കാട്ടിൽ വളരുന്ന വ്യക്തികൾക്ക് കാട്ടുമൃഗങ്ങളെ അല്പം പോലും പേടിയുണ്ടാവില്ല കാരണം അവരെല്ലാം പ്രശ്നങ്ങളിൽ വളരുന്നവരാ നല്ലോണം വിശപ്പിൻ്റെ ദുഃഖം അനുഭവിച്ച് വളരുന്ന വ്യക്തിക്ക് ഏത് ഭക്ഷണവും രുചികരമാവും അതുപോലെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച് വളരുന്ന വ്യക്തിക്ക് ചെറിയ സമ്പത്ത് പോലും അസാധാരണമാംവിധം അസാധാരണമാംവിധം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ജീവിതമേ അല്ല നല്ല വെയിലുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ നല്ല വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് സ്വാദുള്ളൂ നല്ല ദാഹമുണ്ടെങ്കിലേ ജലത്തിന് മധുരമുള്ളൂ പ്രശ്ന സങ്കീർണമായൊരു ജീവിതമാണെങ്കിൽ മാത്രമേ അത് പരിഹരിക്കുമ്പോൾ അതിൻ്റെ ആനന്ദം കിട്ടുള്ളൂ ആ പ്രശ്ന പരിഹാരമാണ് യഥാർത്ഥത്തിൽ ജീവിതം the preparation for living is not life experience of living is life അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക കാറ് വാങ്ങിച്ചില്ല എങ്കിൽ കാറിന് പെട്രോൾ അടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കാറ് സർവീസിന് കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കാറ് വിൽക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കാറ് ഓടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കാറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ എളുപ്പം കാറ് വാങ്ങിക്കാതിരിക്കാം ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാം ഭർത്താവിന് ഭർത്താവിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെങ്കിൽ അപ്പോൾ ഭാര്യ വിവാഹം കഴിക്കാതിരിക്കുക സ്ത്രീ വിവാഹം കഴിക്കാതിരിക്കുക വീടിൻ്റെ കരവും ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള പൈസയും അതുപോലെ വീടിൻ്റെ മെയിൻ്റനൻസും പെയിൻറ്റിങ്ങും എല്ലാം നടത്തി നടത്തി ഞാൻ തളർന്നു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടിയിരുന്നത് വീട് വയ്ക്കാതിരിക്കലായിരുന്നു അപ്പോൾ പിന്നെ വീടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ല ഏതെല്ലാം നമ്മൾ ഇടപെട്ടോ അതിലെല്ലാം കുറേ സുഖവും കുറേ ദുഃഖവും ഉണ്ടാവും കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും വേറെ ചില പ്രശ്നങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യും വീട് വാങ്ങിച്ചോ മെയിൻ്റനൻസ് വേണം കാറ് വാങ്ങിച്ചോ മെയിൻ്റനൻസ് വേണം നല്ല വിദ്യാഭ്യാസം നേടി ഡോക്ടറായോ രോഗികളെ പരിശോധിച്ചേ പറ്റൂ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയോ കള്ളക്കണക്ക് പരിശോധിച്ചേ പറ്റൂ ലോയർ ആയോ അന്യായം ബോധിപ്പിച്ചേ പറ്റൂ നിങ്ങൾ നല്ല പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയാൽ ചുറ്റുപാടുമുള്ളവർ കൈക്കൂലി വാങ്ങിക്കുമ്പോഴും ഒന്നുകിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും അതല്ലെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിൻ്റെ പോസ്റ്റ് വേണ്ടെന്ന് വെക്കേണ്ടി വരും മന്ത്രിയായാൽ മന്ത്രിയുടെ പ്രശ്നമുണ്ട് മുഖ്യമന്ത്രിയായാൽ മുഖ്യമന്ത്രിയുടെ മുഖ്യ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട് ലോകത്തിൽ പ്രശ്നമില്ലാത്തവർ ഒരാൾ മാത്ര ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ ഉടമസ്ഥൻ നമുക്ക് എന്നും ഒരു ധാരണയുണ്ട് എല്ലാത്തിനെയും എതിർക്കണം എല്ലാത്തിനെയും പുച്ഛിക്കണം അവഹേളിക്കണം അത് തരം താഴ്ന്നതാണെന്ന് വിധി എഴുതണം ഇത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ആരെക്കുറിച്ച് നല്ലത് പറയുമ്പോഴും കൂട്ടത്തിൽ രണ്ട് മൂന്ന് തിന്മയെങ്കിലും നമ്മൾ പറയാതിരിക്കില്ല എത്ര നല്ലവരെ കണ്ടാലും നമുക്ക് അംഗീകരിക്കാൻ അത്ര സാധിക്കില്ല നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യം അല്ലെങ്കിൽ ഉള്ളിലെ ആ തോന്നൽ ചൈതന്യമല്ല തോന്നൽ എപ്പോഴും വിപരീതങ്ങളിലേക്ക് നോക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുക നല്ല ഭക്ഷണം കഴിച്ചാലും ഒരു കല്ല് കടിച്ചാൽ നമ്മളത് എടുത്തു പറയും നല്ലൊരു ആർട്ടിക്കിൾ വായിച്ചാലും കുറച്ച് തെറ്റുണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കും നല്ലൊരു മനുഷ്യനെ കണ്ടാലും എവിടെയെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് പരിശോധിച്ച് നടക്കും നമ്മൾ ഈ ഒരു നെഗറ്റീവ് എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ട് നന്മകൾ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് ചെറുപ്പം മുതൽക്ക് സാധിക്കണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയാറുണ്ട് വളരെ ചെറുപ്പം മുതൽക്ക് നന്മകളെ കാണാനും കേൾക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും സാധിച്ചാൽ മാത്രമാണ് ഈ നെഗറ്റീവുകൾ കാണുന്ന സമയത്ത് അത് ഇഗ്നോർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് ചിന്തിക്കുക നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ഒരുമ്പെടുന്നതിന് മുമ്പ് വസ്തുതകൾ എന്താണെന്ന് അറിയാനുള്ളൊരു മനസ്സുണ്ടാക്കുക അത് ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നന്മകൾ കാണാനുള്ള മനസ്സ് ചെറുപ്പത്തിൽ ഉണ്ടാക്കണം പക്ഷേ നിഷേധിക്കുന്നതിന് മുമ്പൊന്ന് വിശദമായിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് ചെറുപ്പത്തിലേ ഉണ്ടാക്കണം എന്നില്ല നിഷേധിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയാൽ മതി പുച്ഛിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയാൽ മതി അവഹേളിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കാനുള്ളൊരു ഒരു മനസ്സുണ്ടെങ്കിൽ മതി അതുകൊണ്ട് ഓർമ്മിക്കുക നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും നമ്മൾ ഒരുമ്പെടുമ്പോൾ നമ്മളെ അതേപോലെ മറ്റുള്ളവരെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ദുഃഖവും വേദനയും ഉണ്ടാകുമോ അതേ ദുഃഖവും വേദനയുമാണ് മറ്റുള്ള ആൾക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കണം ആ അറിവാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് മൃഗത്തിൽ നിന്ന് മനസ്സുള്ള മനുഷ്യനാക്കുന്നത് അങ്ങനെ നെഗറ്റീവുകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന് നെഗറ്റീവ് കാണാനുള്ള ജന്മസ്വഭാവമുണ്ടെങ്കിൽ പോലും ഉടനെ തിരിച്ച് നോർമലായിട്ട് നമുക്ക് യഥാർത്ഥത്തിലേക്ക് വരാനുള്ള മനസ്സും കൂടി ഉണ്ടാവണം ദേഷ്യപ്പെട്ടാൽ ഉടനെ നോർമലാവണം വാശി തോന്നിയാൽ ഉടനെ നോർമലിലേക്ക് വരിക അഹങ്കാരം തോന്നിയാൽ ഉടനെ നോർമലാവാം അവഹേളിച്ചാൽ ഒന്ന് വിളിച്ച് മാപ്പ് പറയുക തെറ്റ് സംഭവിച്ചാൽ ഒന്ന് വിളിച്ച് തെറ്റ് സംഭവിച്ചു എന്ന് ഏറ്റു പറയുക ഇവിടെയാണ് ശരിക്കും മനുഷ്യൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെയാണ് നമ്മൾ വളരേണ്ടത് ഉയരേണ്ടത് ആർക്കും സ്വതസിദ്ധമായ മനുഷ്യൻ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ട് കാര്യതേഷു അവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി കാര്യതേഷു അവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി എല്ലാം നമ്മുടെ ചുറ്റുപാടിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മളിൽ ഉണ്ടാവുന്നത് എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു യുങ്ങിൻ്റെ തിയറിയും അത് തന്നെയാണ് അപ്പം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിനെ തിരുത്താൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ വളരാനും വളർത്താനും സാധിക്കാം തെറ്റുകളും കുറവുകളും അബദ്ധങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും സംഭവിക്കുമെന്നറിയുന്നതിന് മുമ്പ് ഒന്ന് വിലയിരുത്താനും സംഭവിച്ചു പോയാൽ മാപ്പ് പറയാനും ഇനി സംഭവിക്കാതിരിക്കാൻ പാകത്തിന് ഒന്ന് തയ്യാറാകാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യരായി തീരും നമ്മൾ ശരിക്കും മനുഷ്യരാവുന്നത് അപ്പോഴാണ് ചിലർ ചോദിക്കാറുണ്ട് സർ വാമനനാണോ ആദ്യം ഉണ്ടായത് പരശുരാമനാണോ ആദ്യം ഉണ്ടായത് എന്താ സാർ അങ്ങനെ ചോദിക്കാൻ കാരണം പരശുരാമൻ മഴുവെറിഞ്ഞ കേരളം ഉണ്ടായതെന്ന് പറയുന്നു പരശുരാമൻ്റെ അവതാരത്തെക്കാൾ എത്രയോ മുമ്പാണ് വാമനാവതാരം ഉണ്ടായത് എന്ന് പറയുന്നു ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക ഞാൻ മിക്കവാറും ആർക്കും മറുപടി കൊടുക്കാറില്ല അവതാരങ്ങളെല്ലാം മനുഷ്യൻ്റെ പരിണാമത്തെ കാണിക്കുകയാണ് അത് ചില കഥകളുമായി ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മത്സ്യാവതാര ഉണ്ടായി മന്വന്തരങ്ങൾക്ക് മുമ്പ് ജീവൻ ഉത്ഭവിച്ചത് കടലിലാണ് ജലത്തിലാണ് അത് പരിണാമം ചെയ്തിട്ടാണ് ജലത്തിലും കരയിലും വളരുന്ന ജന്തുവായി മാറിയത് മത്സ്യത്തിൽ നിന്ന് പരിണാമം വന്ന് ആമയായി ആമ പരിണാമം ചെയ്ത് മത്സ്യകൂർമ്മ വരാഹം നാല് കാലുള്ള ജീവിയായ വരാഹമായി ശരിക്ക് വരാഹത്തിൽ നിന്ന് പരിണാമം ചെയ്ത് നരസിംഹായി പകുതി മനുഷ്യനും പകുതി മൃഗവും അതിൽ നിന്ന് പരിണാമത്തിലൂടെ വാമനനുണ്ടായി കുള്ളനായ എസ്കിമോകളെ പോലെയുള്ള മനുഷ്യനുണ്ടായത് അപ്പോഴാണ് ആ കുള്ളനായ എസ്കിമോകളെ പോലെയുള്ള മനുഷ്യനിൽ നിന്ന് പരിണാമം ചെയ്തിട്ട് പരശുരാമൻ വീരശൂര പരാക്രമിയായ മനുഷ്യൻ നിയമത്തിന് വിധേയമല്ലാത്ത മനുഷ്യൻ ആയുധം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാത്ത മനുഷ്യൻ അത് പരശുരാമനെ പ്രതീകമാണ് അതിനുശേഷം രാജ്യത്തിന് അതിർത്തികളുണ്ടായി രാജ്യാധികാരം ഏൽപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ അച്ഛനിൽ നിന്ന് മകനിലേക്ക് അധികാരം മാറ്റപ്പെട്ടു നിയമസംഹിതകളുണ്ടായി ധാർമ്മിക ബോധമുണ്ടായി മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യനുണ്ടായി ഭാര്യാഭർത്തൃബന്ധം മാതൃപിതൃപുത്രബന്ധം രാജാവ് പ്രജകൾ രാജയോഗികൾ സന്യാസിമാർ ഋഷിമാർ എന്നീ തലങ്ങളിലേക്ക് മനുഷ്യൻ പരിണാമത്തിലൂടെ മാറി അതിനോടൊപ്പം തന്നെ മനുഷ്യൻ ബലരാമനെ പോലെ കലപ്പയും എടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി കാർഷിക വിളകൾ വ്യത്യസ്ത തലത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി വീണ്ടും പരിണാമം സംഭവിച്ച ബുദ്ധിയുടെ പരമകാഷ്ഠയിലെത്തിയ ശ്രീകൃഷ്ണനെ പോലെയുള്ള മനുഷ്യനായി അവിടെയാണ് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിവുള്ള മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ വാക്ക് നൽകാൻ കഴിവുള്ള ശ്രീകൃഷ്ണൻ ഒരു മാനവരാശിയുടെ പ്രതീകമാണ് ഒരു വ്യക്തിയാണെന്ന് പോലും എടുക്കണ്ട അന്ത്യത്തിൽ അവനവൻ വികസിപ്പിച്ചെടുക്കുന്ന മാരകായുധങ്ങൾ കൊണ്ട് അവനവൻ നശിക്കുന്ന കൽക്കി ഗഡ്ഗി വാളേന്തുന്നവനായി മാറി ഈ അവതാരങ്ങളെല്ലാം അല്ലെങ്കിൽ ഒന്നും തന്നെ ഒരു മനുഷ്യനെയോ ഒരു ജീവിയെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത് വലിയൊരു പരിണാമത്തിൻ്റെ തത്വം കഥകളിലൂടെ നമ്മളെ അറിയിക്കുന്നു എന്ന് മാത്രം ആ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റുക ഭാഗവതവും മഹാഭാരതവും വായിച്ചവർക്കറിയാം വാമനാവതാരവും മഹാബലി ഭരിച്ചതും ഒന്നും കേരളത്തിലല്ല മഹാബലി ഭരിച്ചത് നർമ്മദാ തീരത്താണ് ഇപ്പം മഹാബലി ഭരിച്ചത് നർമ്മദാ തീരത്താണെങ്കിൽ അവിടെയാണല്ലോ വാമനാവതാരം ഉണ്ടായത് പിന്നെ കേരളത്തിലെ മഹാബലി ആരാ ചേര വംശത്തിലെ മഹാബലിപുരം ഉണ്ടാക്കിയ മാമല്ലനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന മഹാബലി ആ മഹാബലിയും ഭാഗവതത്തിലെ മഹാബലിയും മഹാഭാരതത്തിലെ മഹാബലിയും നമ്മൾ ഒരുമിച്ച് ചേർത്തു അങ്ങനെ ഒരുമിച്ച് ചേർത്തപ്പോഴാണ് നമുക്ക് അയ്യപ്പനെയും ധർമ്മശാസ്ത്രാവിനെയും ഒരുമിച്ച് ചേർക്കാൻ സാധിച്ചതുപോലെ ഒന്ന് ചരിത്ര കഥാപാത്രം മറ്റൊന്ന് പുരാണ കഥാപാത്രം കേരളം ഭരിച്ചിരുന്നത് ചരിത്ര കഥാപാത്രമാണ് മറ്റേ മഹാബലി പുരാണ കഥാപാത്രമാണ് നമ്മൾ രണ്ടും ചേർത്തു ഒരു തെറ്റുമില്ല വളരെ നല്ലതാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ സംശയം തോന്നാറുള്ളത് ഇത്രയെല്ലാം പഠിച്ച നമ്മൾ എന്തുകൊണ്ടൊന്നും ചിന്തിക്കുന്നില്ല പരശുരാമൻ മഴിവെറിഞ്ഞാൽ ഈ പത്തെണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു രാജ്യം ഉണ്ടാവും രാജ്യഭാഗം ഉണ്ടാവും എന്ന് തോന്നണ്ടോ രാമനൻ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്താം കഷ്ടിച്ച് ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ പൊക്കമുള്ള വാമനൻ ഒരാളെ ചവിട്ടി താഴ്ത്താൻ പാകത്തിന് പൈലടിക്കുന്ന മെഷീനോ മറ്റോ ആണോ ഇവിടെ നമ്മളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല നമ്മൾ നമ്മൾ മുൻവിധിയോടുകൂടി കേട്ട കഥയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ തെറ്റാണ് നമുക്ക് സംഭവിച്ച അപച്യുതിയാണ് കഥകൾ സന്ദേശവാഹകരാണ് എന്നറിയാതെ കഥകളാണ് യാഥാർത്ഥ്യം എന്ന് ധരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത് എന്നറിയാൻ ഒരാണെ കഥകളല്ല ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കഥകളല്ല ജസ്റ്റിഫൈ ചെയ്യേണ്ടത് കഥകളല്ല സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യേണ്ടത് കഥകളെ അല്ല റാഷണലൈസ് ചെയ്യേണ്ടത് സന്ദേശങ്ങളെയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് സന്ദേശങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സന്ദേശങ്ങളാണ് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യേണ്ടത് അതാണ് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത്